അപ്പൊ എല്ലാ മനുഷ്യനുമല്ല ഒരു പ്രത്യേക മനുഷ്യനാണ് ദി പർട്ടിക്കുലർ അല്ലേ അല്ലേ ഡെഫിനറ്റ് ആർട്ടിക്കിൾ അവർ ദി അതുപോലെ ഇവിടെയും ഈ ദൃശ്യം യുദ്ധത്തിനകത്ത് ഈ ദൃശ്യം എടുത്തു പറയണം ഈ മാതിരി യുദ്ധം യുദ്ധം അങ്ങ് ജനറലായിട്ട് പറഞ്ഞാൽ പോരെ ക്ഷത്രിയർക്ക് മോക്ഷം കിട്ടുന്നതെല്ലാം യുദ്ധങ്ങളെ കൊണ്ടാണെങ്കിൽ ഈ മാതിരി യുദ്ധം ലഭിച്ചാൽ ഏതൊരു ക്ഷത്രിയനാണ് ആനന്ദിയാവാതിരി സുഖിയാവാതിരിക്കുക അവിടെ മുഴുവൻ പദം നോക്കാം യദൃച്ഛയാച ഉപപന്നം യുദ്ധം യാദൃച്ഛികമായുണ്ടായ യുദ്ധം ആ യുദ്ധം മഹാഭാരത യുദ്ധം യാദൃച്ഛികമെന്ന ശബ്ദത്തിന്റെ അർത്ഥം നനച്ചിരിക്കാതെ വിചാരിച്ചിരിക്കാതെ ആകസ്മികമായി മഹാഭാരത യുദ്ധം ദാശമുഖ്യന്റെ കുടിലിന് മുമ്പിൽ വെച്ച് സൂര്യചന്ദ്രന്മാരെയും അഗ്നിയെയും സാക്ഷി നിർത്തി തപസ്സൻ പ്രതിജ്ഞ ചെയ്യുമ്പോൾ വ്യാസൻ സ്വപ്നം കണ്ട യുദ്ധമാണ് കാശി രാജ്യത്ത് പോയി അമ്പയെയും അംബികയും അമ്പാലികയെയും കൂട്ടിക്കൊണ്ടുവന്ന് അമ്പ തിരിച്ചുപോയി ഭാർഗവരാമനുമായി ഭീഷ്മൻ ഏറ്റുമുട്ടി ജയിച്ച് നിരാശയായി മടങ്ങി അമ്പ തന്റെ ദേഹത്യാഗം ചെയ്ത് ശിഖണ്ഡിനിയാകുമ്പോൾ വിത്തിട്ടതാണ് യുദ്ധം മൂത്ത പുത്രന ജീവിച്ചിരിക്കെ പാണ്ഡുവിന് രാജ്യം നൽകുമ്പോൾ ധൃതരാഷ്ട്ര മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം മാംസപിണ്ടത്തിൽ ജനിച്ച നൂറ് കൗരവർ ഇരിക്കുമ്പോൾ അഞ്ച് പാണ്ഡവരോടുകൂടി അമ്മയായ കുന്തി തിരിച്ചെത്തി ധൃതരാഷ്ട്രനാകുന്ന രാജാവിന്റെ അടുക്കൽ നിന്ന് യുവരാജാവായി യുധിഷ്ഠനെ വഴിക്കുമ്പോൾ ദുര്യോധന മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം അഭ്യാസ കാഴ്ചാവേളയിൽ ഭീമ ദുര്യോധനന്മാർ ഏറ്റുമുട്ടുമ്പോൾ ഭീമന്റെയും ദുര്യോധനന്റെയും മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം കർണൻ രംഗപ്രവേശം ചെയ്ത് ഈ വിദ്യകളെല്ലാം കാണിച്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ അന്നു മുതൽ യുദ്ധം ചെയ്ത് കർണൻ മരിക്കുന്നത് വരെ ഉറങ്ങാത്ത യുധിഷ്ഠിരന്റെ മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം പഞ്ചവർണ കിളിക്കൂട് തകർക്കാൻ ചെല്ലുന്ന കർണനെ നോക്കി സൂതപുത്രനെ എനിക്ക് വേണ്ടച്ഛ എന്ന് പറയുമ്പോൾ പാഞ്ചാലിയുടെ മനസ്സിൽ വിത്തിട്ടത് കർണന്റെ മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം വാരണാവതത്തിൽ വെച്ച് അരക്കില്ലമുണ്ടാക്കി പാണ്ഡവന്മാരെ അങ്ങോട്ട് വിട്ട് ആ അരക്കില്ലം വെന്ത് തീരുമ്പോൾ പാണ്ഡവ മനസ്സുകളിൽ വിത്തിട്ടതാണ് രാജസൂയം നടത്തുന്ന യുധിഷ്ഠിരൻ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് ദുര്യോധനാദികൾ കടന്നു വരുമ്പോൾ ജലത്തിൽ വീണും കരേറിയും നീങ്ങുന്ന ദുര്യോധനനെ നോക്കി പാഞ്ചാലിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ദുര്യോധനന്റെ അന്തരംഗത്തിൽ വിത്തിട്ടതാണ് ഈ മഹാഭാരതം ചൂതുകളിയിൽ പരാജയപ്പെട്ട യുധിഷ്ഠിരൻ പണയം വെച്ച പാഞ്ചാലിയുടെ വസ്ത്രഞ്ചലം വലിച്ച് പറിക്കുമ്പോൾ പാണ്ഡവ മനസ്സുകളിലും പാണ്ഡവ ബന്ധുക്കളുടെ മനസ്സുകളിലും വിത്തിട്ടതാണ് ഇതൊക്കെ എഴുതിയ വ്യാസൻ തന്നെ ഭഗവത്ഗീതയിൽ കൃഷ്ണനെ കൊണ്ടർജുനോട് പറയിപ്പിക്കുകയാണ് എതിർച്ചയാജ ഉപപന്നം യുദ്ധം എന്ന മഹാഭാരത യുദ്ധത്തെ ദ്രുപദ പുരോഹിതൻ ദൂത് പറഞ്ഞിട്ടും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ദൂത് പറഞ്ഞിട്ടും മാറാത്ത യുദ്ധം അന്ന് വിത്തിട്ടതാണെങ്കിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഈ യാദൃച്ഛിക യുദ്ധം ഏതാണ് യുദ്ധസ്വഭാരത എന്ന് യുദ്ധസ്വ വിഗതജ്വര എന്ന് അർജുനനോട് പറയുമ്പോൾ യുദ്ധം ചെയ്യാനല്ലേ സ്വാമി പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഭഗവാൻ പറയുന്നത് ഈ യാദൃച്ഛിക യുദ്ധത്തെയാണ് ഏതാണ് യാദൃച്ഛിക യുദ്ധം മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല വ്യാഖ്യാന കൗശലം കൊണ്ട് പാണിനീയ സൂത്രാദികൾ ഉച്ചരിച്ച് പാണ്ഡിത്യത്തിന്റെ വലിപ്പം കാണിച്ച് യുദ്ധം യുദ്ധമല്ലെന്ന് സ്ഥാപിച്ചാൽ പോരല്ലോ വ്യാസൻ തന്റെ മനോഹരമായ പദതല്ലജം കൊണ്ട് യാദൃച്ഛിക യുദ്ധമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ലെന്ന് വ്യാസൻ തന്നെ ഇത് വരച്ചു ഇതുവരെ വരച്ച് കാണിച്ചത് മറന്നുപോയെന്നോ വ്യാസൻ തന്നെ എഴുതിയ മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധത്തെ യാദൃച്ഛികമല്ലെന്ന് ഓരോ സംഭവങ്ങളെ കൊണ്ടും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഗീതയുടെ മധ്യത്തിൽ ഗീതയുടെ രണ്ടാം അധ്യായത്തില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തില് യാദൃച്ഛികമായ ഈ ദൃശ്യം യുദ്ധം ഈ ദൃശ്യം കൂടെ ചേർന്നു the man who is walking along the road അപ്പൊ എല്ലാ മനുഷ്യനുമല്ല ഒരു പ്രത്യേക മനുഷ്യനാണ് ദി പർട്ടിക്കുലർ അല്ലേ അല്ലേ ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദി അതുപോലെ ഇവിടെയും ഈ ദൃശ്യം യുദ്ധത്തിന് ആ തീദൃശ്യം എടുത്തു പറയണം ഈ മാതിരി യുദ്ധം യുദ്ധം അങ്ങ് ജനറലായിട്ട് പറഞ്ഞാൽ പോരെ ക്ഷത്രിയർക്ക് മോക്ഷം കിട്ടുന്നതെല്ലാം യുദ്ധങ്ങളെ കൊണ്ടാണെങ്കിൽ യുദ്ധമാണ് മോക്ഷം കിട്ടുന്നതെന്ന സാമാന്യ പ്രസ്താവം പോലെ ഇതൊരു വിശേഷ പ്രസ്താവമാണ് നിങ്ങളും കുഴപ്പത്തിലായി ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുമെന്ന് ഈ ദൃശ്യം എതിർച്ചയാജ ഉപവന്നം അപാവൃതം സ്വർഗദ്വാരം യുദ്ധം യുദ്ധം ചെയ്ത് ക്ഷത്രിയൻ ഭൗതിക യുദ്ധത്തിലൂടെ ചെല്ലുന്ന സ്വർഗം അടയ്ക്കുന്ന സ്വർഗമാണ് അത് ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ പരിചയപ്പെടുത്തുന്നതും കൂടെ ഉണ്ട് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഇതൊരിക്കലും അടയ്ക്കാത്ത സ്വർഗമാണ് ഇത് കേനോപനിഷത്തിൽ പറയും അനന്തേ സ്വർഗേ ജേയെ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി അനന്തമായ സ്വർഗം മോക്ഷം സാക്ഷാത്കാരം ശാന്തസ്വർഗം അവസാനിക്കുന്ന സ്വർഗം അതായി മോളിപ്പോവുകയും താഴെ വരികയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും താഴോട്ട് വരാത്ത പോയി കടന്നാൽ ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ലോകം ആ സ്വർഗത്തെ ഉളവാക്കുന്നതും ഉണ്ടായതും ഇമാതിരിയുള്ളതുമായ യുദ്ധം ലഭിച്ചാൽ ഏത് ക്ഷത്രിയനാണ് സുഖിയാവാത്തത് ഏതാണ് ആ യുദ്ധം മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല ആ റൈറ്റ് അർജുനൻ അർജുനനോടിയുന്ന യുദ്ധം പതിനായിരക്കണക്കിന് യുദ്ധങ്ങളിൽ അർജുനൻ എതിരാളികളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരിക്കലും അർജുനൻ അർജുനനോട് ഏറ്റുമുട്ടിയിട്ടില്ല ഒരു ക്ഷത്രിയൻ ഇത്തരമൊരു യുദ്ധരംഗത്തെത്തിയാൽ യാദൃച്ഛികമായി അവൻ എതിരാളിയെ മറന്നു തന്നോട് ഏറ്റുമുട്ടാൻ തുടങ്ങും അത് മോക്ഷത്തിന്റെ വഴിയാണ് അലക്സാണ്ടറും അശോകനുമൊക്കെ യുദ്ധം അനുഭവിച്ചിട്ടുണ്ട് അമ്പുകളും വൃത്യന്മാരുമൊക്കെ പിൻവാങ്ങി തന്നോട് തന്നെ യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടുന്ന യുദ്ധം കാപ്ര ഗീത പഠിക്കുമ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് പാശ്ചാത്യന്റെ കണ്ണ് കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു രണ്ട് സെന്റൻസിൽ Bhagavad Gita a dialogue between God Krishna and warrior Arjuna who came as the charioteer of Arjuna. Here, the battle between the two, battle between the kinsmen ends, ceases, and the battle of Arjuna starts. The battle of enlightenment. അങ്ങനെ മറ്റുമാണ് കാപ്പറ പറയുന്നത് ദ ബാറ്റിൽ ഓഫ് എൻലൈറ്റൻമെന്റ് അത് യാദർച്ഛികമാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം കാപ്പറയ്ക്ക് വായിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ നൂറ്റാണ്ടുകൾ വായിച്ചിട്ട് നമ്മൾ പോലും മനസ്സിലാക്കിയില്ല അങ്ങനെ ഒന്നാം മോശമല്ലേ കാപ്പറയ്ക്ക് മനസ്സിലായത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ പാരമ്പര്യമായി ഗീത പഠിക്കുന്ന സ്ഥലങ്ങളിൽ കാപ്ര പോയതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് അദ്ദേഹം ഭാരതീയ വീക്ഷണം മുഴുവൻ പഠിച്ചത് ഇന്നും സാമ്പ്രദായികന്മാർ യുദ്ധമെന്ന് കാണുന്നത് അർജുനന്റെ ഉള്ളിൽ മാത്രമാണ് അല്ലാതെ അതുകൊണ്ട് എന്റെ കണ്ടുപിടുത്തമല്ല സാമ്പ്രദായികമായി നൂറ്റാണ്ടുകൾ നിലനിന്ന വ്യാഖ്യാനമാണ് ഇത് പ്രിന്റ് ചെയ്തു വന്നിട്ടില്ല ഗുരു തന്റെ ശിഷ്യന് ശിഷ്യൻ തന്റെ ശിഷ്യന് പരമ്പരയാ പറഞ്ഞു കൊടുത്തു പോരുന്നതാണ് അവിടെ ഇതേ പഠിപ്പിക്കാറില്ല ഇത് പഠിക്കുന്നവരാരും പുറത്തുപോയി ഇതങ്ങനെ വലിയ ഒച്ചപ്പാടിൽ പഠിപ്പിക്കാറില്ല അടുക്ക വരുന്ന ആളുകളെ പഠിപ്പിക്കുന്നു ഗതികേരനെ നിങ്ങൾ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് പഠിപ്പിക്കേണ്ടി വന്നു അതുകൊണ്ട് കൺഫ്യൂഷൻ മറ്റത് കേൾക്കാത്തവനാ പഠിക്കുന്നത് ഗീത എന്താണെന്ന് ഇതുവരെ എങ്ങൊന്നും കേൾക്കാത്തവൻ പഠിക്കുകയാണ് അതുകൊണ്ട് അവന് കൺഫ്യൂഷൻ ഇല്ല അവൻ നേരത്തെ എല്ലാം വലിച്ച് തലയെ വെക്കാതെ എത്തിയിരിക്കുകയാണ് പഠിക്കുക നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പഠിക്കാൻ വരികയാണ് അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഇത് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇത് പഠിച്ചിട്ട് വായിച്ചതുകൊണ്ടാണ് മറ്റേ വ്യാഖ്യാനം വായിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ ഇല്ലാത്തത് അത് ആദ്യം പഠിച്ചിട്ട് ഇത് പഠിച്ചിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു അർജുനൻ യുദ്ധക്കളത്തിലെത്തി എതിരാളികളൊക്കെ മറഞ്ഞ് താൻ തനിച്ച അർജുന ഈ യുദ്ധം ഈ സംഗ്രാമം നീ ചെയ്തില്ലെങ്കിൽ അകീർത്തിയില്ല ശ്രേയസ് പോകും സമ്പാദികന് കീർത്തി വന്നവന് അകീർത്തി മരണത്തെക്കാൾ അപ്പുറമാണ് അർജുന മഹാരഥന്മാർ നിന്ദിക്കും ഈ യുദ്ധം സമർത്ഥമായി കടന്നുപോയില്ലെങ്കിൽ ഇത് കടന്നുപോയാലോ ലോകം നടുക്കുന്ന കീർത്തി കിട്ടും സാധാരണക്കാരന്മാരെ പോലെ രാഗദ്വേഷത്തിൽ ഇവിടെ പെട്ടുകിടന്നാലോ പ്രത്യേകിച്ച് കീർത്തിയൊന്നും കിട്ടാനില്ല എല്ലാവരും ചെയ്ത പോലെ നീയും ചെയ്തു ഇവിടമാണ് ആയിരത്തിലൊരുവൻ സമർത്ഥമായി കടന്നു പോകുന്നത് അതുകൊണ്ട് അർജുന അതുകൊണ്ട് അർജുന സുഖദുഃഖേ സമയ കൃത്വ മുപ്പത്തിയാറ് അല്ലെ മുപ്പത്തിയേഴ് മുപ്പത്താറ് മുപ്പത്തേഴ് എടുത്തോ മുപ്പത്തി ഏഴ് മുപ്പത്തിയെട്ട് സുഖദുഃഖേ തമേ കൃത്വ സുഖദുഃഖങ്ങളെ സമമാക്കിയിട്ട് ലാഭ അലാഭവും ജയ അജയവും ലാഭ അലാഭങ്ങളും ജയ അജയങ്ങളും സമമാക്കിയിട്ട് തസ്മാതുത്തിഷ്ട കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ അങ്ങനല്ലേ അങ്ങനല്ലേ ശ്ലോകം അതോ ശ്ലോകം നോർക്ക ചൊല്ലിയല്ലേ ഏ തതോ യുദ്ധായ യുദ്ധസ്വ നൈവം പാപമവാപ്സ്യസി സോറി അതെനിക്ക് മാറിപ്പോയെന്ന് തോന്നിയിരുന്നു ഇതെല്ലാം സമമാക്കിയിട്ട് നീ യുദ്ധം ചെയ്താലും നിനക്കൊരു പാപവും വരില്ല കാരണം ഈ യുദ്ധം ചെയ്യുന്ന ഒരുവനും പാപത്തിൽ വീഴാറില്ല ഇനി വ്യാസൻ പറയുകയാണ് അർജുനന് ഇത്ര ഉപദേശം കൊടുത്ത് യുദ്ധം ചെയ്തേ പറ്റൂ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോട്ടമില്ല യേശാദേ അഭിഹിത സാഖ്യേ സാഖ്യമായിരിക്കുന്ന ഈ ജ്ഞാനം നിനക്ക് ഞാനിപ്പോൾ ഉപദേശിച്ചു ബുദ്ധിർയോഗി മാംസിരുന്നു ഇനി ഇതിന്റെ ഈ യോഗയുക്തമായ അറിവ് നീ കേട്ടാലും ഇത്രയും പറഞ്ഞ പ്യുവർ പാർട്ടാണ് theory theory pure pure pure ഇനി ഇതിന്റെ applied part pure mechanics applied mechanics എന്നൊക്കെ പറയുന്ന പോലെ പ്യുവർ മുഴുവൻ നിനക്ക് പറഞ്ഞു തന്നു ഇതിന്റെ അപ്ലൈഡ് ജ്ഞാനം കഴിഞ്ഞ് വിജ്ഞാനം യശാതെ അഭീത സംഖി ബുദ്ധിർയോഗത്യുമാം ശൃണു ബുദ്ധിയോഗം ഇനി നീ കേട്ടാലും ബുദ്ധ്യായുക്ത യുക്തോ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി ബുദ്ധിയോഗത്തോടു കൂടിയവനായിട്ട് നീ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടും അതിന് നീ ഗുണരഹിതനാകണം വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങൾ പോലും ത്രിഗുണ വിഷയങ്ങളാണ് അതിനെയും അപ്പുറം പോണം നാൽപ്പത്തിരണ്ട് മുതൽ പറയും യാമിമം പുഷ്പിതം വാചം പ്രവദന്തി വിപശ്ചിത വേദവാദരഥ അവർദ്ധ നാണ്യതസ്തീതി വാദിനഹ നിഷ്ഫലഗന്ധ പുഷ്പങ്ങൾ ഫലമില്ലാത്ത ഗന്ധം മാത്രമുള്ള പൂക്കൾ പോലെയാണ് വേദങ്ങളിൽ കിടക്കുന്ന കർമ്മകാണ്ഡ ജടിലമായ അറിവ് മുഴുവൻ പുഷ്പിതം വാചം വേദവാദരതന്മാർ പറയുന്ന പൂ പോലെയുള്ള വാക്ക് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന വാക്ക് അതിന് ഫലമില്ല അതിന്റെ ഗന്ധത്തിലും അതിന്റെ ശോഭയിലും ഭ്രമിച്ച് പലരും ചെന്ന് വീഴും എന്തു പറ്റും താമരയുടെ പൂ കണ്ട് വണ്ടിൽ വണ്ടുകൾ മലമുകളിൽ നിന്നാണ് വരാറുള്ളത് താമരയുടെ പൂവിനെക്കുറിച്ചോ അതിന്റെ ഗന്ധത്തെക്കുറിച്ചോ അതിനുള്ളിലിരിക്കുന്ന തേനിനെക്കുറിച്ചോ യാതൊന്നും വിവരമില്ലാത്തതും അതിന്റെ ഉപയോഗം എങ്ങനെയെന്നറിയാത്തതുമായ തവളകൾ മാത്രമാണ് ചോട്ടിൽ പ്രകൃതിയിലൊരു കാഴ്ച വേദം തന്നെ ഇത് പറയും ചെളിയിൽ വെള്ളത്തിൽ വളരുന്ന താമര ഇത് വിടർന്ന് വികസിച്ചു നിൽക്കുന്നു അതിന്റെ ചോട്ടിൽ നോക്കിയിട്ടുണ്ടോ ആരാ കൂടുതൽ തവളയാണ് തവളയുടെ ലക്ഷ്യം എന്താ തേൻ കുടിക്കുക താമരയുടെ മണാസ്വദിക്കുക അത് ഈ വണ്ടിനെ കാത്തായിരിക്കും താമരയുടെ പരിമളവും തേനും കൊണ്ട് വണ്ട് അതിനെ പിടിച്ചു നിന്നായി ഇവന്റെ ജീവിതം വൈദിക സംസ്കൃതി ചൂണ്ടിക്കാണിച്ചു തേൻ കുടിക്കണം അതുകൊണ്ടേ പ്രയോജനമുള്ളൂ അതിനുള്ളിലേക്ക് കടക്കണം അതുകൊണ്ട് ഇതിന്റെ പ്രാക്ടിക്കൽ മുഴുവൻ അറിയണം നിഷ്ഫലങ്ങളായിരിക്കുന്ന കർമ്മകാണ്ഡ ജടിലങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ട് ജീവിതം പോകരുത് അതുകൊണ്ട് അർജുനോട് പറഞ്ഞു കൊടുത്തു കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുത്തു ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ ഇതിന് ഇത്രയായപ്പോ യുദ്ധം ചെയ്യണ്ടെങ്കിൽ വനത്തിലേക്ക് വിട്ടേക്കാം അതുകൊണ്ട് ഭഗവാൻ വീണ്ടും ഉപദേശിച്ചു നാൽപ്പത്തി ഏഴാം ശ്ലോകം കർമ്മണ്യേ വ്യാധികാരസ്ഥേ മാഫലേഷു കഥാചന മാകർമ്മ ഫലഹേ ദുർഭു മാതേ സങ്കുസ്ത്വകർമ്മണി നാൽപ്പത്തൊമ്പതിൽ വീണ്ടും ഉപദേശിച്ചു നാൽപ്പത്തൊമ്പതാം തോന്നുന്നു നമ്പർ നമ്പർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം യോഗസ്ഥ കുരുകർമാണി സംഘം തെക്വാധനഞ്ജയ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോർ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത ഇത് രണ്ടും പറഞ്ഞ ഭഗവാൻ നിഷേധിക്കുമെന്നോ എന്ന് തോന്നുമാർ അടുത്തത് പറഞ്ഞു ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധൗ അന്വിച്ച കൃപണാഫലഹേതവ നിങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച പോലെ അട്ടർ കോൺട്രഡിക്ഷൻസ് എന്ന് വായിച്ചാൽ തോന്നുന്നവാണ് കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മകർമ്മ ഫലഹേതുർഭൂ മാതേ സങ്കു സ്വകർമ്മണി നാല് വേദാന്ത സൂത്രങ്ങൾ ഒന്നിച്ച് പറഞ്ഞിരിക്കുക ഭഗവാൻ നാലെണ്ണം ഒന്ന് കർമ്മണിയേവ തേ അധികാര കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം കർമ്മത്തിലെ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ കർമ്മം കാര്യം കാരണം ഫലം മൂന്നെണ്ണമുണ്ട് കർമ്മം കർമ്മകാരണം കർമ്മഫലം അപ്പൊ ഫലവും അതിനകത്ത് നിഹിതമായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ഫലത്തിലും എന്ന് ധരിച്ചെങ്കിലോ അതുകൊണ്ട് എടുത്തു പറഞ്ഞു മാ ഫലേഷു കഥാചന കഥാചന ഒരിക്കലും ഫലത്തിൽ അധികാരമില്ല നീ കർമ്മഫലത്തിന്റെ ഹേതു ആകരുത് നീ സ്വയം കയറി കർമ്മഫലത്തിന് ഹേതുവാണെന്ന് ധരിക്കരുത് എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് അകർമ്മത്തിൽ സംഘമുണ്ടാവുകയും അരുത് ആലസ്യം വരികയും അരുത് നാലെണ്ണം യോജിപ്പിക്കണം ഇതാണ് ഭഗവത്ഗീതയിലെ നിഷ്കാമ കർമ്മയോഗം നമ്മൾ അനുഷ്ഠിക്കുന്നത് നിഷ്കർമ്മ കാമയോഗം ലേശം വ്യത്യസ്തമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് just spoon are the words അതുകൊണ്ട് ഭഗവാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കർമ്മണിയേവത്തെ അധികാര മാഫലേഷു കഥാചന ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് പതിനെട്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം വരെ കാത്തിരിക്കണം അതാണ് ഇതൊക്കെ യോജിപ്പിച്ച് പഠിക്കണം ഒരു ശ്ലോകവും മറ്റേ ശ്ലോകവും ഇങ്ങനെ മനസ്സിലുണ്ടാവണം എല്ലാം കൂടെ എങ്കിലേ പറ്റൂ ഇല്ലെങ്കിൽ പറ്റില്ല ക്രിക്കറ്റ് കളിക്കാൻ കപിൽ ദേവും ടെണ്ടുൽക്കറും ഒക്കെ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ രവിശാസ്ത്രിയുമൊക്കെ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടു മറ്റൊരു വന്നു ജയസൂര്യ കപിൽ ദേവ് ടെണ്ടുൽക്കർ ഇവരൊക്കെ രംഗത്തേക്ക് വന്നു വരുന്ന ബോളിനെ അടിച്ചു തകർത്തു ചിലപ്പോ അഞ്ച് ബോളിന് പത്ത് റണ്ണ് ചിലപ്പോ നൂറ് ബോളിന് നൂറ്റി ഇരുപത് റണ്ണ് ഒക്കെ എടുത്തു മടങ്ങി ടെണ്ടുൽക്കറും ഒക്കെ ആണെങ്കിലും ചിലപ്പോ ഗതി മാറും അറുപത് ബോളിൽ നിന്ന് തൊണ്ണൂറ് റണ്ണ് കിട്ടിയവൻ പിന്നെ നൂറ്റിപ്പത്ത് ബോളിലാണ് നൂറ് തകയ്ക്കുന്നത് ചിലപ്പോൾ അതിനുള്ളിൽ അങ്ങ് പോകും തൊണ്ണൂറ്റിയേഴിലും തൊണ്ണൂറ്റിയാറിലും ഒക്കെ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അനുസ്യൂതമായ ഒഴുക്കാണ് കവർ ഡ്രൈവും ഒക്കെ അങ്ങനെ ഗംഭീരമായിട്ടാണ് പക്ഷെ ഇത് കഴിഞ്ഞ് ലോങ് ഓണിലും മറ്റും ആ സിക്സ് അടിച്ച് തകർക്കുന്നത് എന്നാൽ ഒരു തൊണ്ണൂറിലെത്തുമ്പോഴത്തേക്ക് പഴയ ഓപ്പണർമാരുടെ മുട്ടുവീരത്വം പതുക്കെ തുടങ്ങും വൈ സംഘം സംഘം കളി നോക്കിയാലും ഈ വേദാന്തം പഠിക്കാം പക്ഷെ നോക്കേണ്ട പോലെ നോക്കണം കൈ കിട്ടുന്ന എന്ത് സാധനവും നോക്കേണ്ട പോലെ നോക്കണം എനിക്ക് കിട്ടുന്ന ഞാൻ കളിക്കാരനായി പോയതുകൊണ്ടാണ് വേദാന്തം പഠിക്കാത്തത് ഒരു കുഴപ്പമില്ല പോയി കളിച്ചു പക്ഷെ മൈൻഡ് അതിനെ നോക്കിക്കാണണം അവർ എനിക്ക് നൂറ് തികയ്ക്കണമെന്ന സംഘം ഈ സംഘം വന്നാൽ രക്ഷയില്ല സംഘം വന്നാൽ കർമ്മത്തിന്റെ ഹേതുവായി അപ്പൊ കളി ഭാവിയിലാണ് വർത്തമാനത്തിൽ കളിയറിയില്ല you are playing in your future not in the present വർത്തമാനം എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നുള്ള അർത്ഥത്തിലുള്ള വർത്തമാനമല്ല അതിനാ ഇംഗ്ലീഷിലൂടെ പറഞ്ഞത് ഭാവിയിൽ കിടന്ന് കളിക്കുകയാണ് പിള്ളേർക്ക് ഭാവിയിൽ കളിക്കാൻ ഇടം നൽകുമ്പോഴാണ് ജീവിതം മുഴുവൻ ദുഃഖമാകുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഡോക്ടർ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് പിള്ളേർ ഏപ്രണം സ്റ്റെതസ്കോപ്പും ഒക്കെ സ്വപ്നം കാണാൻ പറയും പിന്നെ ഈ പുസ്തകം ഇങ്ങനെ തുറന്നു വെക്കുമ്പോഴത്തേക്ക് കറങ്ങുന്ന ഒരു കസേര ഡോക്ടർ മേരി തോമസിന്റെ അടുക്കെ ചെന്നപ്പോൾ അവർ കറങ്ങുന്ന ഒരു കസേരയിലായിരിക്കുന്നത് ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കയ്യിൽ കഴുത്തേലൊരു സ്റ്റെറസ്കോപ്പ് തൂക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറും ഡോക്ടറുടെ ഉപകരണങ്ങളും ആ കസേരയൊക്കെ കണ്ടു ഇപ്പൊ പുസ്തകമൊക്കെ തുറന്നു വെച്ച് ഫിസിക്സിന്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോ തുടങ്ങിയിട്ട് എട്ടാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ് ഇപ്പൊ പഠിക്കാനായിട്ട് എടുത്തപ്പോഴാണ് everybody continues in it state of first or of uniform motion unless it is compelled by an external agency to change it എന്ന് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ബ്രെയിന്റെ ക്ലിക്ക് വിടുന്നത് അമ്മ പറഞ്ഞ ഡോക്ടറാകുന്ന കാര്യം ഡോക്ടറാകുക അവിടെ ഇരുന്നുണ്ട് ഭാവി വർത്തമാനത്തിലേക്ക് കടന്നു വരുന്നു വർത്തമാനം നഷ്ടപ്പെടുന്നു ആ ഭാവിയിൽ ഇരുന്ന് ഇങ്ങനെ രമിക്കുകയാണ് ഞാൻ അങ്ങനെ ഡോക്ടറായി ആ കറങ്ങുന്ന കസേരയിലിരുന്ന് വരുന്നവരെയൊക്കെ നോക്കി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ക്യൂവിൽ ഇങ്ങനെ വരും എന്റെ അച്ഛൻ ഇരുപത് ലക്ഷം കൊടുത്ത് മേടിച്ചിരുന്ന സീറ്റ് വരുന്ന ഓരോരുത്തരുടെയും പാക്കറ്റിലെ അഞ്ഞൂറ് അറുന്നൂറും രൂപയുടെ കൈക്കൂലി കൊണ്ട് ഞാൻ തിരിച്ചടയ്ക്കും എന്നെ പോലെ തന്നെ വേറൊരു വലിയ ഡോക്ടറെ തന്നെ ഞാൻ കല്യാണം കഴിക്കും അയാളും ഞാനോട് ചേർന്നൊരു വലിയ ആശുപത്രി ഉണ്ടാക്കും ആശുപത്രി അങ്ങനെ വളരും വളർന്ന് വളർന്ന് വളർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആവും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ധാരാളമായി ഇങ്ങോട്ട് വരും അവരൊക്കെ എന്റെ മഹത്വത്തെപ്പറ്റി പ്രകീർത്തിക്കും ഗിന്നസ് ബുക്കിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ സർജൻ അത് കഴിയുമ്പോൾ എനിക്ക് ഗവൺമെന്റ് പത്മഭൂഷൺ തരും അതിനിടയിൽ ഞാൻ ചില പ്രത്യേക മരുന്നുകൾ കണ്ടുപിടിക്കും എന്നെ നോബൽ സമ്മാനത്തിന് ജേതാവായി പ്രഖ്യാപിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഫിസിക്സിന്റെ പഠിത്തം പോയി അന്നത്തെ കെമിസ്ട്രിയുടെയും പോയി ബയോളജിയുടെയും പോയി മാർക്ക് വന്നപ്പോൾ അമ്പത് ശതമാനമില്ല അച്ഛനും അമ്മയൊക്കെ കൂടെ കൂടി ഓടുകയാണ് മുറിയുടെ പുറത്ത് മുറിയടച്ചിട്ട് അമ്മ കാവലിരുന്നിട്ടാണ് കൊച്ചിനെ കൊണ്ട് പഠിപ്പിച്ചത് പക്ഷേ ഈ മനസ്സിനകത്ത് കയറി കാവലിരിക്കാൻ പറ്റുമോ കൊച്ചിന്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന സാധനം ഇട്ടുകൊണ്ടാ കളിക്കുന്നത് മുറിക്കോർത്തമ്മ വട്ടിയായിട്ട് നിൽക്കുക അഞ്ച് മണിക്കൂർ പഠിച്ചോണം ടൈം ടേബിളൊക്കെ അഞ്ചു അഞ്ച് മണിക്കൂർ പഠിച്ചോണം എല്ലാ വിഷയത്തിനും ട്യൂഷൻ മാസ്റ്റേഴ്സിനെയും വെച്ചിട്ടുണ്ട് അവർ വരുമ്പോഴും കൊച്ചിന്റെ മനസ്സിലാണ് മറിച്ച് നീ എന്തെങ്കിലും ആകുക നീ എന്താകുന്നു എന്നത് പ്രശ്നമല്ല നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം ദുഃഖമെന്ന എന്നോട് പറ ആ സന്തോഷം നിറഞ്ഞ മനസ്സ് പഠിക്കാനിരിക്കുമ്പോൾ വർത്തമാനത്തിൽ പഠിക്കും ദ പ്രസന്റ് അശുദ്ധമായ വർത്തമാനം അതിൽ നമുക്ക് കർമ്മം ചെയ്യാനാകുന്നില്ല നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ നല്ലതാണ് പക്ഷെ അത് പലപ്പോഴും നമ്മളെ ഭാവിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും വർത്തമാനത്തിലെ ജീവിതം നഷ്ടപ്പെടും ഗാന്ധിജിയുടെ ജീവചരിത്രം വായിച്ച് വർത്തമാന ജീവിതത്തിൽ നാം ഗാന്ധിയാകാൻ തുടങ്ങിയാൽ നമ്മുടെ വാസനകൾ അതിനനുവദിക്കില്ലെങ്കിൽ നമ്മൾ ഗാന്ധിയുമാവില്ല നമ്മളുമാവില്ല അവസാനം പെരുവഴിയിലാണ് സിംഹത്തിന്റെ വാലാകുന്നതിനേക്കാൾ നന്ന് പട്ടിയുടെ തല തന്നെയാകുന്നത് ഒന്ന് കുറയ്ക്കാനെങ്കിലും കഴിയുക സോ ഇതെന്റെ അല്ല സ്വാമി വിവേകാനന്ദന്റെ അതുകൊണ്ട് തന്നെ അവനവനാവണം അതിന് വർത്തമാനത്തിൽ ജീവിക്കണം be in the present always ഇതിന് അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു കർമ്മഫലം ഭാവിയില്ല ഏത് കർമ്മം ചെയ്യുമ്പോഴും ഫലം ഭാവിയില്ല കർമ്മം വർത്തമാനത്തിലാണ് ഫലമാകട്ടെ ഭാവിയിലെ ഫലമാകട്ടെ ഇവനിൽ നിക്ഷിപ്തമല്ല ഇവനിൽ നിക്ഷിപ്തമല്ല ഗോപാലൻ നായരും ശങ്കരനും കൂടെ അടുത്തടുത്താണ് വയല് ശങ്കരന്റെ വയല് ഗോപാലൻ നായരുടെ വയല് ഗോപാലൻ നായർ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ പോയി വിത്തൊക്കെ നോക്കിക്കൊണ്ടെന്നും എല്ലാം കിളിപ്പിച്ചു മുളപ്പിച്ചു അല്ല കൃത്യമായിട്ട് സമയത്ത് തന്നെ പാകി വളങ്ങളൊക്കെ കൃത്യമായി കൃത്യമായി ചെയ്തു വെള്ളം കയറ്റി ഇറക്കിയൊക്കെ ചെയ്തു ശങ്കരൻ അത്രയൊന്നും കാശില്ല പരീക്ഷണാടിസ്ഥാനത്തിലൊന്നും ചെയ്യാൻ അയാൾ വിത്തിട്ടു അയാൾ എല്ലാ ദിവസവും അതിന്റെ ചോട്ടിപ്പോയി പോയി ചുറ്റും നോക്കി അയാൾ കാര്യമായിട്ട് നെല്ലിനെയൊക്കെ നോക്കി അതിന്റെ ചുറ്റും